കാണിക്കുന്നതാണ് എത്രയോ തെളിവുകൾ അതിനെ കണ്ടില്ലേ അക്ബർ ചക്രവർത്തിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ സഹോദരന്മാരെ ഇന്ത്യ രാജ്യത്ത് ഭരണം നടത്തിയ മുഗള സാമ്രാജ്യത്തിന്റെ അറിവനാണ് അക്ബർ ചക്രവർത്തി അയാൾ വലിയ നല്ല ആളൊന്നുമല്ല അക്ബർ ചക്രവർത്തി എന്ന് പറയുമ്പോൾ നമ്മളെ വിശ്വസിക്കുക നല്ലൊരു മനുഷ്യനാണ് പറഞ്ഞല്ലേ പേര് പേര് നന്നായിട്ടൊന്നും കാര്യമില്ല ആളും കൂടി നന്നാവണം അക്ബർ ചക്രവർത്തി ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ വേണ്ടാത്ത ചരിത്രം നമ്മുടെ രാജ്യത്ത് പലതും നല്ലതാക്കിയിട്ടുണ്ട് നല്ലത് വേണ്ടാത്തതാക്കിയിട്ടുണ്ട് ഇപ്പോ ആരാണ് അക്ബർ ചക്രവർത്തി എന്ന് ചോദിച്ച നമ്മുടെ രണ്ടാം ക്ലാസ് തുടങ്ങി മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞു ഒരു അക്ബർ ചക്രവർത്തി നല്ല മനുഷ്യനാ നല്ല മനുഷ്യനാ നല്ല തടിമണൊക്കെ ഉണ്ടായിരുന്നു അന്നലൊക്കെ നല്ല മനുഷ്യൻ കാരണം അത് ഇസ്ലാമിന് ദ്രോഹം ചെയ്തൊരു മനുഷ്യനാണ് അയാൾ എപ്പോഴും കിടക്കുമ്പോ പടിഞ്ഞാറ്റ് നേരെ കാര്യം വെച്ചിട്ടാണ് അയാളോട് ചോദിച്ചു എന്തിനാ നിങ്ങൾ ഈ പടിഞ്ഞാറ്റ് വെക്കുന്ന കേക്കോട്ടെ ചൂടായി അയാൾ പറഞ്ഞു പടിഞ്ഞാറ് കിടക്കുന്ന മുഹമ്മദ് റസൂൽദാനോടുള്ള വെറുപ്പ് കൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് കാലുവെക്കുന്നത് പോരാ ഇയാളെ മുഹമ്മദ് എന്നിങ്ങനെ ബോർഡ് ചെയ്തു എന്നാൽ അതിന് മുഖത്തേക്ക് ഇങ്ങനെ തുപ്പ് കിടക്കിടക്കും റസൂൽദാന്റെ പേരേര് ഒരു മനുഷ്യൻ എങ്ങനെയാ മുസ്ലിം സമുദായത്തിന്റെ നവോത്ഥാന നായകനാകുക വേറെ അയാൾക്ക് വേറെയും വീക്ക്നസ്സുണ്ട് ഇരുപത്തിമൂന്ന് രജപുത്ര സ്ത്രീകളെ വിവാഹം ചെയ്തവനാണ് ഇവർ പത്തനതി എന്ന് പുറത്തില്ലേ വീണ്ടുണ്ട് ദീനേ ഇലാഹി എന്ന് പറയുന്ന വേറെ ഒരു മതം ഉണ്ടാക്കിയിട്ട് നെബിയാവാൻ ശ്രമിച്ചു അക്ബർ കാര്യമാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ ഔലിയാക്കന്മാരൊക്കെ അവിടെ ഉണ്ടോ ഇങ്ങനെ നടക്കും മൂപ്പര് യാത്ര ദിയാർത്ത് നടക്കുന്നതിന് അവരെ ഔലിയാന്റെ കബറിടത്തിലും വേണ്ടി ചോദിക്കും അസ്ലാം വലൈക്കും സ്ലാം വലൈക്കും സ്ലാം വലൈക്കും മൂന്ന് സലാം പറയും മൂന്നാമത്തെ സലാമിൽ കബറിൽ കൊള്ളുന്ന മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ ആ കവർ തട്ടിപ്പൊളിക്കുന്ന പരിപാടിയാണ് അക്ബർ ചക്രവർത്തിക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ ആയിരക്കണക്കായ അമോഹുവിന്റെ ഔലിയാറിന്റെ കബർ തട്ടിപ്പൊളിച്ചു അവസാനം അയാൾ സിയാറത്തിന് വേണ്ടി ചെന്നത് ബഹുമാനപ്പെട്ട ഹാജ മൊഴിയിലെയും ചുറ്റുമതി അമോഹുവിന്റെ കബറിന്റെ ഭാഗത്താണ് അജ്മീറിൽ അവിടെ ചെന്നിട്ട് നിർമ്മിച്ചു അസ്സലാമു അലൈക്കും ഹാജ മൊഴിയിലെത്തീൻ മറുപടി വരുന്നില്ല രണ്ടാമത് അയാൾ വിളിച്ചു അസ്സലാമു അലൈക്കും യാ ഒരേ മറുപടി കിട്ടിയില്ല റസൂലാക്ക് വിളിച്ചു അസലാമു അലൈക്കും മൂന്നാമത്തെ വിളി വിളിച്ചപ്പോ മഹാനായ ഹാജ മറുപടി പറഞ്ഞു വാലൈക്കും ഒന്നാമത് വിളിച്ചപ്പോ എന്റെ റോഹ് മക്കത്ത് കാബത്തിന് പരിക്ഷം വെക്കുകയായിരുന്നു രണ്ടാമത് നീ വിളിച്ചപ്പോ എന്റെ റോഹ് റസൂലുള്ള അടുത്താണ് മൂന്നാമത് വിളിച്ചപ്പോ പെട്ടെന്ന് എന്റെ റോഹ് ഇവിടെ എത്തിച്ചതാണ് അതുകൊണ്ട് നീ ആയിരക്കണക്കായ ഔലിയായിന്റെ കബറിലെത്തി പൊളിച്ചിട്ടുണ്ട് നീ വിളിക്കുമ്പോഴേക്ക് ഔലിയായിന്റെ കബറിന്റെ ഉള്ളിൽ അവർ റോഹുകളിലടോ ഔലിയച്ചന്മാർ മരിച്ചുപോയാണ് അവർ ആർവാഹുകൾ സ്വർഗത്തിലും ഭൂമിയിലും ആകാശലോകങ്ങളിലും സഞ്ചരിക്കുകയാണ് അതുകൊണ്ട് നീ ആയിരക്കണക്കായ ഔലിയായിന്റെ കബറിലെത്തി പൊളിച്ചിട്ടുണ്ട് അതൊക്കെ നേരെയാക്കി കൊടുക്കണക്ക് പറയേ അജ്മീർ ഷാജാന്റെ പല ഭാഗത്ത് കാണുന്ന